അധ്യായം പതിനൊന്ന് രഹബയാം യെരുഷലേമിൽ വന്ന ശേഷം ഇസ്രയേലിനോട് യുദ്ധം ചെയ്തു രാജത്വം രഹബയാമിന് വീണ്ടുകൊള്ളേണ്ടതിന് യഹൂദയുടെയും ബെന്യാമീന്റെയും ഗ്രഹത്തിൽ നിന്ന് ശ്രേഷ്ഠ യോദ്ധാക്കളായ ലക്ഷത്തി എൺപതിനായിരം പേരെ ശേഖരിച്ചു എന്നാൽ ദൈവപുരുഷനായ ഷെമയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ ശലോമോന്റെ മകനായി യഹൂദ രാജാവായ രഹബ്യാമിനോടും യഹൂദയിലും ബെന്യാമീനിലുമുള്ള എല്ലാ ഇസ്രയേലിനോടും പറക നിങ്ങൾ പുറപ്പെടരുത് നിങ്ങളുടെ സഹോദരന്മാരോട് യുദ്ധം ചെയ്യരുത് ഓരോരുത്തൻ താൻ താൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവീൻ ഈ കാര്യം എന്റെ ഹിതത്താൽ സംഭവിച്ചിരിക്കുന്നു എന്നിപ്രകാരം യഹോവ അരുളി ചെയ്യുന്നു അവർ യഹോവയുടെ അരുളപ്പാട് അനുസരിക്കുകയും യോരോബയാമിന്റെ നേരെ ചെല്ലാതെ മടങ്ങിപ്പോവുകയും ചെയ്തു രഹബയാം എരുസലേമിൽ പാർത്ത് യഹൂദയിൽ ഉറപ്പിനായി പട്ടണങ്ങളെ പണിതു അവൻ യഹൂദയിലും ബെന്യാമീനിലുമുള്ള ബേത്ലഹം ഏതാം തെക്കോവ ബെത്സൂർ സോഖോ അദുല്ല ഗത്ത് മരേഷ സീഫ് അദോരയിം ലാഖീസ് അസേക്ക സോര അയ്യാലോൻ ഹെബ്രോൻ എന്നിവയെ ഉറപ്പുള്ള പട്ടണങ്ങളായി പണിതു അവൻ കോട്ടകളെയും ഉറപ്പിച്ചു അവയിൽ പടനായകന്മാരെ ആക്കി ഭക്ഷണ സാധനങ്ങളും എണ്ണയും വീഞ്ഞും ശേഖരിച്ചു വെച്ചു അവൻ ഓരോ പട്ടണത്തിലും വൻപരിചകളും കുന്തങ്ങളും വെച്ച് അവയെ നല്ലവണ്ണം ഉറപ്പിച്ചു യഹൂദയും ബെന്യാമീനും അവന്റെ പക്ഷത്ത് ഉണ്ടായിരുന്നു എല്ലാ ഇസ്രയേലിലുമുള്ള പുരോഹിതന്മാരും ലേവ്യരും സകല ദിക്കുകളിൽ നിന്നും അവന്റെ അടുക്കൽ വന്നു ചേർന്നു യോരോബയാമും പുത്രന്മാരും ലേവ്യരെ യഹോവയുടെ പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു താനുണ്ടാക്കിയ പൂജാഗിരികൾക്കും മ്ളച്ച വിഗ്രഹങ്ങൾക്കും കാളക്കുട്ടികൾക്കും വേറെ പുരോഹിതന്മാരെ നിയമിച്ചതുകൊണ്ട് ലേവ്യർ തങ്ങളുടെ പുൽപ്പുറങ്ങളും അവകാശങ്ങളും വിട്ടൊഴിഞ്ഞ് യഹൂദയിലേക്കും എരുസലേമിലേക്കും വന്നു അവരുടെ പിന്നാലെ ഇസ്രയേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കേണ്ടതിന് മനസ്സുവെച്ചുവരും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ എരുഷലേമിൽ വന്നു ഇങ്ങനെ അവർ മൂന്ന് സംവത്സരം ദാവീദിന്റെയും ശലോമോന്റെയും വഴിയിൽ നടന്ന് മൂന്ന് സംവത്സരത്തോളം യഹൂദ രാജ്യത്തിന് ഉറപ്പുവരുത്തുകയും ശലോമോന്റെ മകനായ രഹബയാമിനെ ബലപ്പെടുത്തുകയും ചെയ്തു രഹബയാം ദാവീദിന്റെ മകനായ യരിമോത്തിന്റെ മകളായ മഹലത്തിനെയും ഇഷായിയുടെ മകനായ ഏലിയാബിന്റെ മകളായ അബിഹയിലിനെയും വിവാഹം കഴിച്ചു അവൾ അവന് യേയൂഷ് ഷെമരിയാവ് സാഹം എന്നീ പുത്രന്മാരെ പ്രസവിച്ചു അവളുടെ ശേഷം അവൻ അബ്ശാലോമിന്റെ മകളായ മയഖെ വിവാഹം കഴിച്ചു അവൾ അവന് അബിയാവ് അത്തായി സീസ ഷെലോമീത് എന്നിവരെ പ്രസവിച്ചു രഹബയാം തന്റെ സകല ഭാര്യമാരിലും വെപ്പാട്ടുകളിലും വെച്ച് അബ്ശാലോമിന്റെ മകളായ മയഖെ അധികം സ്നേഹിച്ചു അവൻ പതിനെട്ട് ഭാര്യമാരെയും അറുപത് വെപ്പാട്ടികളെയും പരിഗ്രഹിച്ചിരുന്നു ഇരുപത്തെട്ട് പുത്രന്മാരെയും അറുപത് പുത്രിമാരെയും ജനിപ്പിച്ചു രഹബയാം മയഖയുടെ മകനായ അബിയാവെ രാജാവാക്കുവാൻ ഭാവിച്ചതുകൊണ്ട് അവനെ അവന്റെ സഹോദരന്മാരിൽ തലവനും പ്രധാനിയുമായി നിയമിച്ചു അവൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചു യഹൂദയുടെയും ബെന്യാമിന്റെയും ദേശങ്ങളിലൊക്കെയും ഉറപ്പുള്ള പട്ടണങ്ങളിലേക്കെല്ലാം തന്റെ പുത്രന്മാരെയൊക്കെയും പിരിച്ചയച്ച് അവർക്ക് ധാരാളം ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുകയും അവർക്കുവേണ്ടി അനവധി ഭാര്യമാരെ അന്വേഷിക്കുകയും ചെയ്തു